ഞാനിതാ ഈ ലോകത്തിലെ സമസ്ത ഭൗതിക വസ്തുക്കളും നേടുന്നു നീയും അതിലെ പോകുമെന്ന് മാത്രമാണ് ഇവ നേടിയാലും നേടിയില്ലെങ്കിലും എന്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു എന്നാരും പറയുന്നില്ലല്ലോ ഊർധബാഹൂർ വിരൗമ്യശാം നഹി കശ്ചിദ്ധൃണോതിമേ ധർമാദർത്ഥ കമശ്ച സധർമ്മ കിന്ന സേവ്യതേ വ്യാസൻ രണ്ട് കൈപൊക്കുന്ന പൊക്കുന്ന മഹാഭാരതം എഴുതിയ വ്യാസൻ രണ്ട് കൈ പൊക്കി പറയുന്ന രംഗമാണിത് കൈ പൊക്കി ഉച്ചമോതുന്നേൻ ഞാൻ എന്റെ കൈകൾ രണ്ടും പൊക്കിയിട്ട് ഉച്ചത്തിൽ പറയുന്നു ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ എന്നിട്ടും എന്തേ ആരും അവയെ സേവിയാത്തത് ഈ ചോദ്യം കിടക്കുകയാണ് മുമ്പോട്ട് നമുക്ക് പഠിക്കാൻ ഇരിക്കട്ടെ അപ്പോ ആശ വീട്ടില് അമ്മയുടെ ഒരു സ്നേഹത്തിന് ആശിച്ചു കിട്ടിയില്ല അച്ഛന്റെ ഒരു കൃപാകടാക്ഷത്തിന് ആശിച്ചു കിട്ടിയില്ല കൂട്ടുകാരിൽ നിന്ന് ആശിച്ചു കിട്ടിയില്ല ഏതാശിച്ചു കിട്ടാതിരുന്നുവോ മധുരോദാരങ്ങളായ ഭക്ഷണങ്ങൾ ആശിച്ചു കിട്ടിയില്ല ആ കിട്ടാത്തത് വീണ്ടും കിട്ടുന്നതിനാശിച്ചുകൊണ്ടാണ് ധ്രുവനെപ്പോലെ നാമും ഇല്ലത്തുനിന്ന് പുറപ്പെടുന്നത് അമ്മ തെത്താറുണ്ടോ ആവോ എനിക്കറിയില്ല എല്ലാ ധ്രുവനും ഏതോ ഒരച്ഛന്റെ മടിയിലിരിക്കാൻ കഴിയാതെ തള്ളിയിട്ടതിന്റെ ഹൃദയവുമായി ഏതോ ഗഗനത്തിന്റെ ഉന്നതഭാവങ്ങളിൽ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാനനയാത്രകളെല്ലാം നടത്തുന്നത് മനുഷ്യ മനസ്സിന്റെ ആശയുടെ കൊടിമുടികൾ കയറിയിറങ്ങിയ വ്യാസൻ ഇവിടെയാണ് സഞ്ജയനെ കൊണ്ട് സമ്യക് ജയതീതി സഞ്ജയ സമ്യക്കായി ജയിച്ച സഞ്ജയനെ കൊണ്ട് ഗാവൽഗണന്റെ പുത്രനായ ഗാവൽഗണിയെ കൊണ്ട് ധൃതരാഷ്ട്രനോട് പറയിപ്പിക്കുന്നത് ആശാബലവതി രാജൻ ശല്യോജശ്യതി പാണ്ഡവാൻ ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ച് ഈ പൂർവ്വ പീഠികയെ ആകെ ഒന്ന് നോക്കി നമുക്ക് മഹാഭാരതം ഭീഷ്മപർവം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ആരംഭിക്കുന്നതും മഹാഭാരതം എണ്ണൂറ്റി മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുന്നതും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അവസാനിക്കുന്നതുമായ ഭഗവത്ഗീതയെ കൂടി ഒന്ന് ഓടിച്ചു നോക്കി അതിന്റെ അടുത്ത ഭാഗമായ പർവങ്ങളും സംക്ഷിപ്തമായി കണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കണം അതിനുമുമ്പ് ഞാനിന്ന് രാവിലെയും വൈകുന്നേരവുമായി രണ്ട് ക്ലാസ്സുകൾ നിങ്ങളോട് ഇത്രയും നേരമൊക്കെ എടുത്തു എൻ്റെ ഭാഷാരീതി എൻ്റെ ശൈലി ഇതിനൊക്കെ ഒരുപാട് വൈകല്യങ്ങളിലൊക്കെ കണ്ടേക്കും അത് കേട്ട നിങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തെ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിൽ നിന്ന് ഇത് പ്രയോജനപ്രദമാണെന്നോ ഇത് പഠിക്കേണ്ടതാണെന്നൊക്കെ തോന്നുന്നെങ്കിൽ നാളെ രാവിലെ മുതൽ നമ്മൾ തുടർന്നാൽ പോരെ ഞാനിത് ചോദിക്കുന്നത് ആശ്രമമായതുകൊണ്ടാണ് പല ആശ്രമങ്ങളിലും പോകേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഇത് കേൾക്കണമൊക്കെ നിർബന്ധം ഉണ്ടാവും അങ്ങനെ നിങ്ങൾ ആരും വന്നിരിക്കരുതെന്ന് ഒരപേക്ഷ എനിക്കുണ്ട് കാരണം അത് നിങ്ങളുടെ മനസ്സിനെ അല്പമാത്രമായെങ്കിലും എന്നിലേക്ക് സംക്രമിപ്പിക്കുവാനിടയാകും ആ ആലസ്യം എന്റെ അറിവുകളെ നാളെ ബാധിക്കും ഞാനത് ഇഷ്ടപ്പെടുന്നില്ല മനസ്സ് സംക്രമണശേഷിയുള്ളതാണ് മനസ്സതിന്റെ പവിത്രോദാര ഭാവങ്ങളിൽ മാത്രമേ പാരസ്പര്യത്തെ ഉണ്ടാക്കാറുള്ളൂ പദം പാരസ്പര്യമെന്നാണ് ആ വാക്കിന് മറ്റൊരു പദം പറയാൻ എനിക്കറിയില്ല എങ്കിലും ഞാൻ മെല്ലെ ഒന്ന് സൂചിപ്പിക്കാം പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ചാമത്തെ പേജില് ഐ ഓഫ് ദ സോൾ എന്നതിനെ വിളിക്കുന്നുണ്ട് അദ്ദേഹം ഇതിനെ വിളിക്കുന്ന പേര് ഡയലക്റ്റിക്സ് നിങ്ങൾ ഡയലക്റ്റിക്സ് എന്ന് എക്കണോമിക്സിൽ കേട്ടിട്ടുണ്ടാവും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അതല്ല കേട്ടോ സാധനം അതല്ല ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആത്മചക്ഷുസ് അതെങ്ങനെയാ പറഞ്ഞുതരിക എനിക്കറിയില്ല പണ്ട് കാലത്തൊക്കെ ഒരു അനുഭവമുണ്ട് ഇപ്പൊ ഇല്ല ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വീടുകളിലെ അമ്മമാർ ജോലിക്ക് പോയ ഭർത്താവ് അഞ്ചു മണിയാവുമ്പോൾ പതിവായി വരുന്നവനാണെങ്കിൽ അഞ്ചു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ പഠിക്കൽ പോയി നോക്കും നോക്കിയതുകൊണ്ട് ഇയാൾ വേഗമൊന്നും വരില്ല എന്ന് അന്നത്തെ അമ്മയ്ക്കും ഇന്നത്തെ അമ്മയെ പോലെ വിവരമൊക്കെ ഉണ്ട് ഇല്ലാണ്ടല്ല കാരണം ആ ഭർത്താവ് തന്റെ ഹൃദയത്തിലിരിക്കുകയാണ് അഞ്ചു മണി വരെ അയാൾ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ചു മണിയിൽ അയാളുടെ സാമീപ്യം കാണാതെ വരുമ്പോ അവർക്ക് ഇരിക്കാൻ ഒക്കില്ല ഒരു പ്രാവശ്യം വഴി പോയി നോക്കും വീണ്ടും കയറി വരും വീണ്ടും പോയി നോക്കും വയസ്സായവർ അധികം ഇല്ലെന്ന് തോന്നുന്നു പല ആശ്രമങ്ങളിലും പഠിപ്പിക്കാൻ ചെന്ന എല്ലാം വയസ്സന്മാരെ കാണാറ് ഇവിടെ തല തിരിച്ചാണ് ഏതായാലും കാരണം ഇതൊക്കെ വയസ്സുകാലത്ത് പഠിക്കേണ്ടതാണെന്ന് പൊതുവെ എല്ലാ ആശ്രമങ്ങളിലും തീരുമാനമുണ്ട് ഇവിടെയായിട്ടായാലും ചെറുപ്പക്കാരായി എത്തിയിരിക്കുന്നത് പഠിക്കാനാണോ അറിയില്ല ഏതായാലും അതിനെയും ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ അറിയാൻ പറ്റുള്ളൂ അതിരിക്കട്ടെ അപ്പൊ അവർക്കെങ്കിലും പറയാൻ കഴിഞ്ഞേക്കും ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ച് വയസ്സായ അമ്മമാരും ഒന്ന് രണ്ടെണ്ണം തോന്നും ഇപ്പൊ അവരെയും തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാം ഈ നോട്ടീസ് തിരിച്ചയക്കുന്നവരാണ് കാരണം ഈ ഭഗവാൻ അവിടുന്ന് ഓരോ കാലത്തിനനുസരിച്ചുള്ള നോട്ടീസ് നമുക്ക് തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ നോട്ടീസൊന്നും നമ്മൾ കൈപ്പറ്റാറില്ല കാരണം ഈ ജനാധിപത്യം വന്നപ്പം നോട്ടീസ് കൈപ്പറ്റാതിരുന്നാലും പിടിച്ചു നിൽക്കാമെന്ന് സംഘടിത ശക്തിയാണ് അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അയച്ച നോട്ടീസ് ആദ്യത്തത് അപ്പത്തന്നെ തിരിച്ചയച്ച് പല്ല് തേക്കുന്ന ബ്രഷ് തലയെ തേക്കാൻ ഉപയോഗിക്കുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇനി മഹാഭാരതം വായിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലാതെയും പറയാൻ പറ്റില്ല കാരണം ഭവിഷ്യപർവത്തിൽ പതിനാറ് വയസ്സുള്ള നരന്മാരും നരച്ചിടുന്നു അതുകൊണ്ട് അതുകൊണ്ടും പറയാം അതുകൊണ്ട് ഏതു ആവട്ടെ നമുക്കതിൽ വിടാം അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള അമ്മയുണ്ടായിരുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് വഴിയിലെത്തി നോക്കിയിട്ട് കയറി പോകുന്ന ഒരു അമ്മ ഒരു ഭാര്യ തന്റെ കുഞ്ഞ് ഒരിടത്തേക്ക് പോയിട്ട് ആ സമയത്തെത്തിയില്ലെങ്കിൽ മുന്നൂറ് വട്ടം ഇറങ്ങി നോക്കി കയറി പോകുന്ന ഒരമ്മ ചിലപ്പോൾ അതും കടന്ന് അല്പം കൂടെ താമസിച്ചാൽ സമീപത്തുള്ള ദൈവതങ്ങൾക്കൊക്കെ വഴിപാട് നേരുന്ന ഒരമ്മ ഇപ്പോ വരാതിരുന്നാൽ വഴിപാട് നേരുന്ന കാലത്തിനൊരു വലിയ മാറ്റമുണ്ട് ഇതൊരു വലിയ വിടവാണ് അവിടെ ഒരു പാരസ്പര്യം അതിന് കാരണം ഈ പാരസ്പര്യത്തിന്റെ കാലത്താണ് സീതയെയും രാമനെയും ഒക്കെ വർണ്ണിച്ചത് അതിന്ന് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ല ഇന്ന് വായിക്കുമ്പോഴാണ് പറയുന്നത് ചെങ്കോല് വലിച്ചെറിഞ്ഞ് തന്റെ കമിതാവിനോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെ ചെങ്കോല് സ്വീകരിക്കാൻ തന്റെ പതിവ്രതയായ ഭാര്യയെ ആശ്രമത്തിലേക്ക് അയച്ച രാമനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നു മറ്റും വനിതാ വിമോചനക്കാർ പറയുന്നത് ഈ പാരസ്പര്യം എന്താണെന്നറിയില്ല ഈ പാരസ്പര്യത്തിന്റെ സുഖം വളരെ ഗഹനമാണ് ഒരു തള്ളയാടിനെ വള്ളിക്കാവാശ്രമത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് അതിന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് യാത്രയാകുന്ന ഒരു സംഘത്തോടൊപ്പം വിട്ടിട്ട് അമേരിക്കയിൽ നിർത്തി അതിന്റെ ശരീരത്തിൽ ഒരു സൂചി കൊണ്ടുമല്ല കുത്തിയിട്ട് തള്ളയാടിന്റെ ദേഹത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഈജിയിലെ ചലനങ്ങൾ ആ കുഞ്ഞിന്റെ വേദനയെ ഏറ്റുപാടുമെങ്കിൽ അതിന്റെ പേര് പാരസ്പര്യമെന്ന് കനി ഇമാജിൻ സങ്കല്പിക്കാൻ പറ്റുമോ ഭാവനയെ കാണാൻ പറ്റുമോ ഒരനക്കം കാണുന്നില്ല ഒരേ ആശ്രമത്തിലെ അന്തേവാസികളിലായ നിങ്ങളിൽ ഒരാളുടെ അസ്തേയത്തിൽ നിന്ന് സ്തേയത്തിലേക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് അബ്രഹ്മചര്യത്തിലേക്ക് ഒക്കെയുള്ളൊരു ചെറിയ പതനം ആ പതിച്ചവൻ ഞാനാണെന്നോർത്തൊരു വേദനയും അവനോടൊരു കൃപയുമായി മാറുമെങ്കിൽ അതാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെയും സതീർത്ഥ്യ സ്നേഹത്തിന്റെയും ഉന്നതമായ പാരസ്യം മനസ്സിലാവുമെന്നറിയില്ല ഇനി ഞാൻ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾക്കിത് മനസ്സിലാവുമെന്നും എനിക്കറിയില്ല ഇനി മനസ്സിലായിട്ട് കൂടുതൽ കേട്ട് ഹൃദയംഗമാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര വേണമെങ്കിലും പറയും കാരണം വാക്കുകൾ ഇതിന് എത്രയുമാണ് ഒരു വാക്കും ഇതിന്റെ വരെ എത്താത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്റെ വാക്കൊന്നും എത്തുകയില്ല ഹൃദയം വാക്കുകൊണ്ട് വർണ്ണിക്കാൻ ഒരുങ്ങുമ്പോൾ ഭാഷ അപൂർണമാണ് പിഴ അർത്ഥശങ്കയാൽ വരികയും ചെയ്യും അതുകൊണ്ട് ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ മനസ്സോടുകൂടി വാക്ക് പുറത്തോട്ട് പോരുകയാണ് അതാ രംഗം അതുകൊണ്ട് പാരസ്പര്യം വല്ലാത്തതാണ് ഈ ഒരു പാരസ്പര്യത്തിന്റെ ലോകം ഇത്ര വിശാലമായ ഒരു പാരസ്പര്യത്തിന്റെ ലോകം ആണ് രൂപപ്പെടേണ്ടത് പഠിതാവും പഠിപ്പിക്കുന്നവനും ഒക്കെ തമ്മിൽ അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടു രണ്ട് ദിവസമായി കേൾക്കുന്നു അല്ല ഇന്ന് രാവിലെയും വൈകുന്നേരവും രണ്ട് നേരമായി കേൾക്കുന്നു കേട്ടതിന്ന് നിങ്ങളുടെ സമയം വൃഥാവിൽ കളഞ്ഞിട്ട് കാര്യമില്ല കാരണം വെറുതെ നിങ്ങൾ വന്നിരുന്നാൽ ആ ആലസ്യമുള്ള മനസ്സ് അലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപു ഏറ്റവും വലിയ ശത്രുവാണ് അവൻ അതുമായി വന്ന് ഇവിടെ ഇരുന്നു ആ ഇതും കുറെ കേട്ടേക്കാം അടുത്തതും കുറെ കേട്ടേക്കാം കുറെ കൂടെ കൺഫ്യൂസ്ഡ് ആയേക്കാം ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ഇങ്ങനെ ഉണ്ടെങ്കിൽ വന്നതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും നിങ്ങളുടെ സമയം കളയാതെയും തിരിച്ചു പോകാനുള്ള സൗമനസ്യവും നിങ്ങളെക്കുറിച്ച് ഒന്നും ദോഷമായി പറയാതിരിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ഉണ്ട് ഇത് പോകാതെ കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ഒന്നിനെക്കുറിച്ചും മോശമായി പറയാതെ കടന്നു പോകാനുള്ളൊരു മാനസികാവസ്ഥയും ഈ സുരാനുഗ്രഹത്താൽ ഇപ്പോഴുണ്ട് കഴിവുകൊണ്ടല്ല അതെപ്പോഴാ പോവുക എന്നറിയില്ല പോകരുതേ പോകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ട് നേരം കേട്ടു തുടർന്ന് മഹാഭാരതത്തിലെ പ്രത്യേകിച്ചും ഭഗവത്ഗീതയിലെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരാൻ പോകുന്നതിന് മുമ്പുള്ള സമയമായത് എനിക്ക് വളരെ എളുപ്പത്തിൽ പറയാം ഞാൻ മഹാഭാരതം ഗീത വരെ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഏറ്റുവാം കാരണം ഇപ്പൊ ഈ അവസാനത്തെ പീരീഡില് സിലബസ് എല്ലാം ഓടിച്ചു തീർത്തിരിക്കുന്ന പരീക്ഷാ സമ്പ്രദായങ്ങളുള്ള നിലയ്ക്ക് ഇവിടം വരെ തീർത്തിട്ടുള്ളത് കൊണ്ടും ഞാൻ ചരിതാർത്ഥ്യ ഹൃദയനാണ് അതുകൊണ്ട് പറയട്ടെ അടുത്ത ദിവസം രാവിലെ മുതലുള്ള ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഭഗവത്ഗീതയുടെ പ്രവേശികയായി പറഞ്ഞു വച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ജിജ്ഞാസ എന്റെ വാക്കുകൾ നിങ്ങളിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഉണർത്താതിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല എന്റെ അറിവ് കുറവ് മാത്രമാണ് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമാണ് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ചിരിക്ക് രണ്ടർത്ഥമുണ്ട് അതുകൊണ്ട് ചിരിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എങ്ങനെയാ വേണ്ടേ അപ്പോൾ തീർച്ചയായും ഒൻപതരയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ നിലയ്ക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ രാവിലെ ഭഗവത്ഗീതയുടെ ഈ പ്രവേശികയെ വെച്ചുകൊണ്ട് ഗീതയും ഗീതയുടെ സാരാംശവും നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത എന്നാൽ വ്യത്യസ്തമായ കാരണം നിങ്ങൾ പഠിച്ച പുസ്തകം തന്നെ ഞാനും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വ്യത്യാസമാവില്ല എന്നാൽ വ്യത്യസ്തമായ കാരണം അതിനകത്ത് ഇടയ്ക്ക് എവിടെയോ വിട്ടുപോയത് ചേർത്തുകൊണ്ട് ഗീതയിൽ വിട്ടുപോയതല്ല വായിച്ചവർ വരികൾ വിട്ടുപോയത് ചേർത്തുകൊണ്ട് വായിക്കുമ്പോൾ നമ്മളെല്ലാം അറിയാതെ ചിലത് വിഴുങ്ങിക്കളയും ഒരല്പം തലച്ചോറിന്റെ കുറവല്ല തലച്ചോറ് കൂടുതൽ തന്നെയാണ് അല്പം ഹൃദയത്തിന്റെ കുറവാണ് തലച്ചോറ് പ്രയോജനപ്രദമല്ല ഹൃദയം വളരെ വലുതാണ് അതുകൊണ്ട് അവിടെ വിട്ടുപോയ അതൊന്ന് പരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ മുതൽ കാണാം അത് പഠിക്കാനുള്ള ഒരുക്കത്തിൽ വരുമ്പോൾ കയ്യിലൊരു ഗീത ഉണ്ടായിരുന്നാൽ നല്ലതാണ് കാരണം വല്ല ശ്ലോകവും പറയുമ്പോൾ അത് അതിലുള്ളത് തന്നെയാണോ ഈ പല സാധനങ്ങളും ഇന്ന് അതിലുള്ളതാന്ന് പറഞ്ഞ് പറഞ്ഞ് പുസ്തകം വരെ ഇറങ്ങുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് അതിലുള്ളത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ വിലയിരുത്താൻ ഒരു പുസ്തകം കയ്യിലുണ്ടേ നല്ലതാണ് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഒന്ന് രണ്ടുപേരും ഒന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന് അറിയുന്നവ പറയാം അറിയാത്തവ അറിയില്ലെന്ന് പറയാം എല്ലാം എനിക്കറിയില്ല സർവജ്ഞോ നാസ്തിക അങ്ങനെയാണ് വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനാണെങ്കിലോ അല്പപ്രാണനും അതുകൊണ്ട് എനിക്കറിയുന്നത് ഞാൻ പറയാം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി ഒരാശ്രമമായതുകൊണ്ട് അതാണ് ധർമ്മം മറിച്ച് എന്നെ ഒറ്റയ്ക്ക് ഒന്ന് കണ്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒരു അത് ശുഭമല്ലെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മുടെ ചർച്ചയൊക്കെ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇതാണെങ്കിൽ വളരെ കെട്ടുറപ്പുള്ള ഒരു ആശ്രമമാണ് അതിന്റെ കാലുകളിലൊന്നും ഞാൻ കയറിയതിന്റെ പേരിൽ ഉലയുന്നത് എനിക്കിഷ്ടമല്ല അല്ലാതെ ഉലഞ്ഞാൽ എനിക്ക് ദുഃഖമോ സുഖമോ ഇല്ല ഞാൻ കയറി ഒന്നും ഉലയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എന്നോട് വന്ന് എന്തെങ്കിലും ചോദിച്ചു ഇവിടെ ആടി നിൽക്കുന്ന ആരെങ്കിലുമാണ് എന്നോട് വന്ന് ചോദിച്ചതെങ്കിൽ എന്റെ ഉത്തരത്തിൽ നിന്ന് ചാടാനുള്ള വഴി കണ്ടുപിടിക്കേണ്ട so I am very clear കാരണം എനിക്ക് ശിഷ്യന്മാരെ ഒന്നും ആവശ്യമില്ല ഞാൻ എന്റെ യാത്രയുടെ അവസാനം വരെ ഒരു ഏകാന്ത പതികൻ മാത്രമാണ് അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് പറയട്ടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചോദിക്കാം എനിക്കറിയാവുന്നവ പറഞ്ഞുതരാം നിങ്ങൾ വളരെ ഉറച്ചൊരു സ്ഥലത്തിരിക്കുന്നുണ്ട് അവിടെ ഉറച്ചിരുന്നു കൊണ്ട് ശ്രമിക്കൂ എവിടെ ഓടിയാലും കിട്ടുന്നതല്ല സത്യം എവിടെയെങ്കിലും ഇരുന്നു പോയെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ എങ്ങും ഇരിക്കാതിരുന്നുവെങ്കിൽ ഇരിക്കാതിരുന്നോളൂ സത്യം ആർക്കും ആർക്കും തരാൻ കഴിയുന്നതുമല്ല കേൾപ്പിക്കാൻ മാത്രം കഴിയുന്നതാണ് ന്യായമാത്മാ പ്രവചനേന ലഭ്യ ന്യായമാത്മാ ബലഹീനേന ലഭ്യ അതുകൊണ്ട് ബാക്കി നമുക്ക് നാളെ കാണാം ഇന്ന് അവസാനിപ്പിക്കും ഹരി ഭഗവത്ഗീതയിലേക്കുള്ള പ്രവേശിക വരെ എത്തി ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം മുതലാണ് എങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഗീത ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽ നാൽപ്പത്തിരണ്ടാം അധ്യായം വരെ പതിനെട്ട് അധ്യായങ്ങളാണ് അതുകൊണ്ട് അതിന്റെ പൂർവ ഭാഗമായ ഗീതയിലേക്ക് നയിച്ച സന്ദർഭത്തെ ഒരിക്കൽ കൂടെ പരിശോധിച്ചിട്ട് നമുക്ക് മെല്ലെ ഗീതയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കയ്യിലുള്ള ഗീതയിലേക്ക് പ്രവേശിക്കാം മഹാഭാരത യുദ്ധക്കളത്തില് യുദ്ധം ഒഴിവാക്കുന്നതിന് സർവാത്മനാ ശ്രമിച്ച വകവേച്ഛയെ സംസ്കാരവിശേഷങ്ങളാൽ കാമക്രോധാദികൾ കൊണ്ട് മലീമസമായ സഞ്ചയം നിരസിച്ച് ഈശ്വരേച്ഛയെ അംഗീകരിക്കാതെ രാഗദ്വേഷമലീമസമായൊരു യുദ്ധക്കളത്തിൽ എത്തിച്ചേരുന്നു എന്ന് പൂർവപക്ഷം മനുഷ്യ അന്തര്യാമിയായ സമസ്ത ജീവ അന്തര്യാമിയായ സാക്ഷിമാത്രനായ കാമനകളൊന്നും തീണ്ടാത്ത ആ ഈശ്വരൻ ഒരു യുദ്ധത്തിനും ഒരു ഒരിക്കലും വഴിയോ വെളിച്ചമോ അല്ല എന്നാൽ അജ്ഞാനവിശേഷം കൊണ്ട് ജന്മമെടുത്ത ഈ ജീവസഞ്ചയങ്ങളെല്ലാം അതിന്റെ ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളെ അതാതിന്റെ മാനസികങ്ങളായ കാമനകളെ കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുന്ന ഈ അനേക ജഗത്തും അതുമായി അജ്ഞാനവിശേഷം കൊണ്ട് ബന്ധപ്പെടുമ്പോൾ കാമക്രോധങ്ങളിൽ പെട്ടുപോകുന്നു എപ്പോഴെപ്പോൾ ഈ ജീവസഞ്ചയം തന്നിലെ സാക്ഷീഭൂതനായ ചൈതന്യത്തെ സ്മരിക്കുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ ഈ അവസ്ഥാവിശേഷങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നു ഇത് നിരന്തരം നിലനിർത്തുവാനുള്ള യൗകികമായ സാധനകള് ജന്മജന്മാന്തരങ്ങളായി ലഭിച്ചു വന്നിട്ടുള്ള മുക്തവിശേഷമുള്ള ജീവന് ഈ അവസ്ഥ തുടരേണ്ടി വരുന്നില്ല രാഗദ്വേഷങ്ങളിൽപ്പെട്ട് പുരുഷാപരാധം കൊണ്ട് വലയുന്ന സർവജ്ഞാത്മമുനിയതിന് പുരുഷാപരാധം എന്നാണ് പറയുന്നത് അതുണ്ടാക്കാനുള്ള കളരിയാണ് വീടും നാടും എല്ലാം അതിൽ അതീവ സമർത്ഥൻ മാത്രമേ പുരുഷാപരാധത്തിൽ പെടാതെ പുറത്തു കിടക്കൂ പൂർവ പൂർവ സംസ്കാരം കൊണ്ട് ഈ കർമ്മവാസനകളെല്ലാം ഉച്ചാടനം ചെയ്യാൻ അജ്ഞാന സ്രോതസ്സായ പ്രകൃതി മൂലപ്രകൃതി അതിന് പറ്റുന്ന ഒരു കേന്ദ്രത്തില് അതിന് ചേർന്നു പോകാവുന്നവരെ തെരഞ്ഞെടുത്ത് കൊണ്ടിരുന്നു ഇതിനെ നമ്മൾ കുടുംബം എന്നൊക്കെ പറയും എന്റെ പൂർവ സംസ്കാരങ്ങൾക്ക് അനുസൃതമായി അതിനെ സമർത്ഥമായും മിതമായും അനുഭവിച്ചും അറിഞ്ഞും അതിനെ മുഴുവൻ ഉച്ചാടനം ചെയ്യാൻ എന്റെ വാസനകൾക്ക് അനുഗുണങ്ങളായ